يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ തൗഹീദിനെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് മാസങ്ങളോളമായി നമ്മൾ തൗഹീദിന് വിരുദ്ധമായി വരുന്ന വിവിധങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ച് പരാമർശിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിൽ തൗഹീദിൻ്റേതായ വഴിയിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുള്ള യഥാർത്ഥമായ നിലക്ക് നിർവഹിക്കാത്തതിന്റെ പേരിൽ ഒട്ടേറെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നടത്തപ്പെടാറുള്ള ഒരു വേദിയാണ് മഹാന്മാരുടെ മക്ബറകൾ ഈ കബറുകൾ സിയാറത്ത് ചെയ്യുക അവ സന്ദർശിക്കുക എന്ന വിഷയം പല ആളുകൾക്കിടയിലും ഒട്ടേറെ തെറ്റിദ്ധാരണകൾക്ക് വിധേയമായ ഒരു വിഷയമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ ആദർശത്തോട് ശത്രുത പുലർത്തുന്ന ചില ആളുകൾ അവരുടെ പ്രസംഗങ്ങളിലും ലേഖനങ്ങളിലും പുസ്തകങ്ങളിലുമെല്ലാം പറയാറുള്ള അല്ലെങ്കിൽ ഉന്നയിക്കാറുള്ള എഴുതാറുള്ള ഒരാരോപണമാണ് ഇസ്ലാമിൽ സുന്നത്തായ അല്ലെങ്കിൽ അനുവദനീയമായ ഖബർ സിയാറത്ത് എന്ന കാര്യം മുജാഹിദുകൾ നിഷേധിക്കുന്നു എന്നുള്ളത് മുജാഹിദുകൾക്ക് ഖബർ സിയാറത്തിനോട് പുച്ഛമാണ് അല്ലെങ്കിൽ ഖബർ സിയാറത്ത് ശിർക്കാണ് അനിസ്ലാമികമാണ് എന്നാണ് അവരുടെ വാദം എന്ന് ചില ആളുകളെങ്കിലും ധാരാളം സ്ഥലങ്ങളിൽ പ്രചരിപ്പിക്കാർ പതിവുള്ളതാണ് അതുകൊണ്ട് ഈ വിഷയം അല്പം വസ്തുനിഷ്ഠമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഖബർ സിയാറത്ത് ഇസ്ലാമിൽ അനുവദനീയമായ രൂപവും വിരോധിക്കപ്പെട്ട രൂപവും വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രസ്ഥാനത്തെ നാളിതുവരെ എതിർത്തിട്ടുള്ള മുഴുവൻ ആളുകളുടെയും അവരിന്നേ വരെ സ്വീകരിച്ചിട്ടുള്ള ഒരു നയം അതിന്റെ വക്താക്കൾക്ക് ഇല്ലാത്ത വിശ്വാസങ്ങളും ആശയങ്ങളും അവരുടെ മേൽ കെട്ടിവെക്കുകയും എന്നിട്ട് അതിന് മറുപടി എഴുതുകയും ചെയ്യുക എന്നുള്ള സ്വഭാവമാണ് സൗഹീദര് സമഗ്രപഠനം എന്ന പുസ്തകം കാന്തപുരം വിഭാഗത്തിലെ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ എഴുതിയിട്ടുള്ള സൗഹീദര് സമഗ്രപഠനം എന്ന പുസ്തകത്തിന്റെ അഞ്ഞൂറ്റി അമ്പത്തി എട്ടാമത്തെ പേജിൽ അദ്ദേഹം എഴുതുകയാണ് സുന്നി വിരുദ്ധ കക്ഷികൾ ശിർക്കും അനിസ്ലാമികവുമായി ചിത്രീകരിച്ചവയിൽ സിയാറത്തും ഉൾപ്പെടുന്നു സുന്നി വിരുദ്ധ കക്ഷികൾ ഷിർക്കായി ചിത്രീകരിച്ചവയിൽ അല്ലെങ്കിൽ അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞവയുടെ കൂട്ടത്തിൽ ഖബർ സിയാറത്തും ഉൾപ്പെടുന്നു എന്നാണ് ആ പുസ്തകത്തിൽ എഴുതിയത് ഇത് വായിക്കുന്ന ഒരു സാധാരണക്കാരൻ എന്ത് വിചാരിക്കും മുജാഹിദുകൾ കബർ സിയാറത്തിനെ ശിർക്കും അനിസ്ലാമികവുമായി പറയുന്നവരാണ് അതുകൊണ്ട് ഇനി അവരുടെ പാഠശാലകളിലേക്ക് അവരുടെ കുത്തുബകൾ കേൾക്കാൻ പ്രസംഗങ്ങൾ കേൾക്കാൻ ലേഖനങ്ങൾ വായിക്കാൻ ഒരാളെയും അനുവദിച്ചുകൂടാ കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഉമ്മയോ ബാപ്പയോ മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കബറിന്റെ സമീപത്ത് ചെന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നർത്ഥമുള്ള സിയാറത്ത് ചെറുക്കും അനുസിലാമികവും കുഹുറുമൊക്കെയാണ് ഇവർക്കെങ്കിൽ പിന്നെ ഇവരുടെ അടുത്തേക്ക് നമ്മുടെ മക്കളെ പിന്നെ നമ്മൾ എങ്ങനെ പറഞ്ഞേക്കും എന്നാണ് സാധാരണ രക്ഷിതാക്കൾ ചിന്തിക്കുന്നത് എങ്കിൽ ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല കുറ്റപ്പെടുത്തേണ്ടത് അവരെയല്ല അവരുടെ മേൽ ഈ ഇല്ലാത്ത കളവുകൾ അവരുടെ മേൽ വിശ്വസിക്കാൻ വേണ്ടി പ്രചരിപ്പിച്ചിട്ടുള്ള ആളുകളാണ് അതിനുള്ള ഉത്തരവാദി അതുകൊണ്ട് ഈ ആരോപണത്തെ തീർത്തും നിഷേധിക്കുകയാണ് മുജാഹിദുകൾ കബർ സിയാറത്തിന് ചുരുക്കും മനസ്സിലാപകവുമായി ചിത്രീകരിച്ചിട്ടില്ല പക്ഷേ സിയാറത്തിന്റെ പേരിൽ നടത്തുന്ന ചില പേക്കൂത്തുകൾക്കൊരിക്കലും ഈ പ്രസ്ഥാനം കൂട്ടുനിന്നിട്ടില്ല അതിന്റെ പേരിൽ നടത്തപ്പെടുന്ന ചെറുക്കൻ പ്രവണതകൾക്കും മനസ്സിലാമിക ആചാരങ്ങൾക്കും ഒരു കാലത്തും പച്ചക്കൊടി കാണിച്ചിട്ടില്ല അതിന്റെ പേര് സിയാറത്ത് എന്നല്ല അവര് സിയാറത്ത് എന്ന് പറയുന്നതും ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട സിയാറത്തും തമ്മിൽ വളരെ പ്രകടമായ അന്തരവും വ്യത്യാസവുമുണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ കബറുകൾ സിയാറത്ത് ചെയ്യൽ ഇസ്ലാമിൽ അനുവദനീയമാണ് തർക്കം വേണ്ടതില്ല ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കബറ് ഒരാൾക്ക് പോയി കാണാവുന്നതാണ് സന്ദർശിക്കാവുന്നതാണ് സിയാറത്തുൻ എന്ന് പറഞ്ഞാൽ സാറ സന്ദർശിച്ചു എന്നാണ് അർത്ഥം സിയാറത്ത് വിസിറ്റ് നമ്മൾ സന്ദർശിക്കുക എന്നാണ് സിയാറത്തിന്റെ അർത്ഥം ആ ഖബർ സിയാറത്തിന് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് എണ്ണ ആവശ്യമുണ്ടായിട്ടില്ല ഖബർ സിയാറത്തിന് പോകുന്ന ഘട്ടത്തിൽ പ്രവാചകന്റെ കാലത്താരും അതിന്മേൽ മൂടാനുള്ള തുണി കൊണ്ടുപോകുന്ന സമ്പ്രദായം ഉണ്ടായിട്ടില്ല ഖബർ സിയാറത്തിന് പോകുമ്പോൾ ഖബറിന്റെ സമീപത്ത് ഒരു പെട്ടി സ്ഥാപിച്ചിട്ട് അതിൽ കാശിടാൻ പോകുന്ന ഒരു സമ്പ്രദായം നബിസല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തില്ല ദിയാറത്തിന് വേണ്ടി പോകുന്ന അവസരത്തിൽ അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിൽ എണ്ണയൊഴിച്ച് ഒരു തിരികത്തിച്ച് നേർച്ചയാക്കുന്ന പതിവും പരിപാടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തില്ല ഇതൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് യാറത്തെങ്കിൽ അത് അനിസ്ലാമികമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് അറിയിക്കുകയാണ് പക്ഷേ മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചിരുന്ന സിയാറത്ത് അതല്ലായിരുന്നു പിന്നെ എന്താണ് അവിടുന്ന് പഠിപ്പിച്ച സിയാറത്ത് ഇസ്ലാമിൽ ആദ്യ കാലഘട്ടത്തിൽ ഖബർ സിയാറത്ത് നിഷിദ്ധമായിരുന്നു കാരണം ചെറുക്കിൽ നിന്നും അതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹാബിമാര് വിഗ്രഹങ്ങളെ പൂജിക്കുകയും ആരാധിക്കുകയും അതുപോലെ തന്നെ പുണ്യാളന്മാരുടെ കബറുകളെയും ശവകുടീരങ്ങളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അതിരികവിഞ്ഞ ബഹുമാനവും ഭക്തിപ്രകടവും സ്നേഹപ്രകടനവും ഒക്കെ കാണിക്കുകയും ചെയ്തിരുന്ന ഒരു സമൂഹം ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന മഹത്തായ ആദർശവാക്യത്തിന്റെ ധാരയിലേക്ക് നബിസല്ലാഹു അലൈഹി വസ്ല്ലം അവരെ കൊണ്ടുവന്നു പക്ഷേ വിശ്വാസം രൂഢമൂലമാകുന്നതിന്റെ മുമ്പ് ഈ നിലക്കുള്ള ഒരു ആചാരത്തിലേക്ക് അവരെ വീണ്ടും കയറൂരി വിട്ടാൽ പഴയ സ്വഭാവങ്ങൾ അവരിൽ തലവെക്കുമോ എന്ന് നബിസല്ലാഹു അലൈഹി വസ്ല്ലം ഭയപ്പെടുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പ്രാരംഭഘട്ടത്തിൽ കബറുകൾ സന്ദർശിക്കുന്നത് നബിസല്ലാഹു അലൈഹി വസ്ല്ലം വിരോധിച്ചു എന്നാൽ നബിസല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ ശിക്ഷണത്തിൽ വളർന്ന സഹാബിമാർ യഥാർത്ഥമായി സൃഷ്ടാവിനെ മനസ്സിലാക്കുകയും സൃഷ്ടാവിന്റെ കഴിവുകളെയും സൗഹീദിന്റെ നാനാവശങ്ങളെയും പ്രവാചകനിൽ നിന്ന് വസ്തുനിഷ്ഠമായി മനസ്സിലാക്കിയ സഹാബാക്കിറാം ഇനി അവരെവിടെ പോയാലും അവരിൽ ഒന്നും സംഭവിക്കില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ നബിസല്ലാഹു അലൈഹി വസ്ല്ലം ആ നിരോധം എടുത്തു കളഞ്ഞു അനുവാദി അനുവദിച്ചുകൊണ്ട് അവർക്ക് അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി പ്രവാചകൻ തന്നെ അത് പറയുകയാണ് ഇന്നീ കുൻതുനഹൈതുക്കും മൻ അലാ ഫസൂറുഹാ ഫഇന്നഹാ ജനങ്ങളെ ഞാൻ നിങ്ങളോട് കബറുകൾ സന്ദർശിക്കുന്നതിന് തൊട്ട് വിലക്കിയിരുന്നു നിങ്ങളോട് ഞാൻ കബർ സിയാറത്ത് പാടില്ലെന്ന് പറഞ്ഞിരുന്നു അര അറിയണം ഫസൂറുഹ ഇപ്പോൾ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് കാരണം അത് പരലോകത്തെ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കാൻ ഉതകും അതുപോലെ തന്നെ വൽ തജിദുക്കും സിയാരത്തഹ ഹൈറ നിങ്ങൾക്കതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും പരലോക ചർച്ച അതുപോലെ തന്നെ പരലോകത്തെ സംബന്ധിച്ചുള്ള ചിന്ത മരണത്തെ സംബന്ധിച്ചുള്ള ഓർമ്മ ഇതൊക്കെ നിങ്ങൾക്കൊരു ഹൈറാണ് അതുകൊണ്ട് ഭവൻ നറാദ അൻ യസൂർ ആരെങ്കിലും സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ സന്ദർശിക്കട്ടെ പക്ഷേ കൂലു ഹുജറ അവിടെ വെച്ച് അനാവശ്യമായി പറയാൻ പറ്റാത്തതൊന്നും അവിടെ വെച്ച് പറയാൻ പാടില്ല ഇതാണ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞത് സിയാറത്തിന്റെ ലക്ഷ്യം പറയുകയാണ് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം നിങ്ങൾക്കതിൽ ഗുണപാഠമുണ്ട് ഒരു കബറ് കാണുന്നതിലൂടെ ഒരുപാട് പാഠം ഉൾക്കൊള്ളാനുണ്ട് മനുഷ്യന് ഇതുവരെയായി ഈ ഭൂമിക്ക് പുറത്ത് എന്നെപ്പോലെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ അയാളിപ്പോൾ ഈ ഭൂമിയുടെ അകത്താണ് ആരും അദ്ദേഹത്തിന് സഹായത്തിനില്ല എത്ര വലിയ നേതാവായിരുന്നു അയാൾ എത്ര വലിയ അനുയായി വൃന്ദത്തിന്റെ ഉടമയായിരുന്നു അല്ലെങ്കിൽ എത്ര വലിയ ധനാഢ്യനായിരുന്നു പണക്കാരനായിരുന്നു ഒരുപാട് സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്ന മനുഷ്യനെന്ന് ആറടി മണ്ണിൽ ഒതുങ്ങിയിരിക്കുകയാണ് ആ മൺകൂന കാണുന്ന ഘട്ടത്തിൽ ആ സന്ദർശകന്റെ മനസ്സിലുണ്ടാകേണ്ടുന്ന ഒരു വികാരം ഇതുപോലെ തന്നെ ഒരു നാളിൽ ഈ ഭൂമിക്ക് പുറത്ത് ഇപ്പോൾ കളിച്ചുല്ലസിച്ച് രസിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും ഒരു നാളിൽ ഈ ഭൂമിയുടെ ഉള്ളിൽ ഒതുങ്ങേണ്ടവനാണ് അതുകൊണ്ട് ഞാൻ എന്നെപ്പറ്റി ഒന്ന് ചിന്തിച്ചേ മതിയാകൂ എന്റെ ജീവിതം ഞാനൊന്ന് പരിശോധിക്കണം എന്റെ വിശ്വാസം ഞാനൊന്ന് പുനഃപരിശോധിക്കണം എന്റെ ആദർശങ്ങളും ആചാരങ്ങളും പ്രവർത്തനങ്ങളും കർമ്മരീതികളുമെല്ലാം ഞാനൊന്ന് നന്നാക്കണം ആ ചിന്താഗതി ഒരു സന്ദർശകന്റെ മനസ്സിലുണ്ടാക്കാൻ ഒരു ഖബർ പോയി കാണുന്നത് അവന് നല്ലതാണ് എന്നാണ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞത് റബ്ബിന് വെറുപ്പുള്ള ഒരു വാക്യവും അവിടെ വെച്ച് പറയരുത് ഹൃദയങ്ങൾക്ക് കിട്ടാൻ അതുപോലെ തന്നെ പരലോക ചിന്തയുണ്ടാകുവാൻ മരിച്ചു മൺകഴിഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ എത്തി നിൽക്കുന്ന രംഗത്തെപ്പറ്റി ഓർക്കാനൊക്കെ ഉതകുന്ന ഒരു കർമ്മമാകുന്നു ഖബറുകൾ സിയാറത്ത് ചെയ്യൽ എന്നാണ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞത് ഇതാണ് ഖബർ സിയാറത്ത് ഇസ്ലാം അനുവാദം തന്നിട്ടുള്ള സിയാറത്തതാണ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം ഈ പറഞ്ഞതില്ലെന്ന് ഒന്നാമത്തെ കാര്യം സന്ദർശിക്കുന്ന വ്യക്തിക്ക് മരണത്തെപ്പറ്റിയും പരലോകത്തെപ്പറ്റിയും ചിന്തയുദിക്കുക എന്നുള്ളതാണ് മരണം ഓർക്കാൻ പരലോകമോർക്കാൻ ഒരു കബർ കാണുന്നത് നല്ലതാണ് ഈ ലക്ഷ്യാർത്ഥം ആരുടെ കബറും പോയി കാണാവുന്നതാണ് അനുവദനീയമാണ് എന്നാണ് ഇസ്ലാമിന്റെ നിയമം ആര് മരിച്ചു കിടക്കുന്ന സ്ഥലമായിരുന്നാലും അതൊരു കാഫിറിന്റെ ഒരു അമുസ്ലിമിനെ അടക്കം ചെയ്തിട്ടുള്ള ശവകുടീരമാണെങ്കിൽ പോലും അത് കാണുന്നതും ഈ ഒരു ചിന്തയുണ്ടാക്കുവാൻ നല്ലതാണ് പക്ഷേ ശവകുടീരത്തിൽ കിടക്കുന്ന വ്യക്തി അമുസ്ലിമോ കാഫറോ ഒക്കെ ആണെങ്കിൽ അയാൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കാൻ പാടില്ല എന്നേയുള്ളൂ പോയി കാണുന്നത് വിരോധിക്കപ്പെട്ടതല്ല അങ്ങനെ പോകുന്നത് അനുവദനീയമാണ് അങ്ങനെ ഒരു കബര കണ്ടാലും മരണചിന്ത ഉപകരിക്കുക അല്ലെങ്കിൽ പരലോകചിന്ത ഉണ്ടാക്കുക എന്ന നിലയ്ക്ക് അതും അനുവദിക്കപ്പെട്ടതാണ് എന്ന വിഷയത്തിൽ മുസ്ലിം ലോക പണ്ഡിതന്മാർക്ക് രണ്ടഭിപ്രായം ഇല്ല ആ വിഷയത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല നബി സല്ലാഹു അലൈഹി വസ്ല്ലം തന്റെ ഉമ്മയുടെ കബർ ഒരിക്കൽ സന്ദർശിച്ചു സബക്ക എന്നിട്ട് നബി സല്ലാഹു അലൈഹി വസ്ല്ലം അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് റസൂലുള്ളാടെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന സഹാബത്തും ഇത് കെട്ടപ്പോ കരഞ്ഞുപോയി നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറയുന്നു ഞാൻ എന്റെ റബ്ബിനോട് അനുവാദം ചോദിച്ചു ഞാൻ എന്റെ ഉമ്മയ്ക്ക് വേണ്ടി ഒന്ന് പൊറുക്കലിന് ചോദിച്ചോട്ടെയോ ഇനി ഞാൻ എന്റെ റബ്ബിനോട് അനുമാനം ചോദിച്ചു ഫലം എഴുതല്ലീ എനിക്കെന്റെ റബ്ബ് സമ്മതം തന്നില്ല എന്നാൽ ഞാൻ അവരുടെ കബറൊന്ന് സന്ദർശിച്ചോട്ടെ എന്ന് അനുവാദം ചോദിച്ചപ്പോൾ അതിരലീ അതിന് മാത്രമാണ് എനിക്ക് അനുവാദം തന്നത് അതുകൊണ്ടാണ് ഞാനിത് സന്ദർശിക്കുന്നത് അതുകൊണ്ട് ജനങ്ങളെ ഫസൂറുൽ കുബൂറാ നിങ്ങൾക്കും കബറുകൾ സന്ദർശിക്കാം അത് തീർച്ചയായും മരണത്തെ ഓർമ്മിപ്പിക്കുക തന്നെ ചെയ്യും മുസ്ലിമിലും അബൂദാവൂദിലും നസാഖിയിലും ഇതിനുമാതയിലും അതുപോലെ തന്നെ നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിന്റെ രൂപമാണിത് പ്രവാചകന്റെ മാതാവിന്റെ കവർ അവിടുന്ന് സന്ദർശിക്കുന്നു ആ സന്ദർഭം ഒന്ന് വ്യക്തമായി വേറെ റിപ്പോർട്ടിൽ കാണുന്നത് ഞങ്ങൾ പ്രവാചകനോടൊപ്പം ഒരു യാത്രയിലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്തിറങ്ങി അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങളപ്പോൾ ആയിരത്തോളം യാത്രക്കാരുണ്ട് രണ്ടിറക്കാലത്ത് നമസ്കരിച്ചു എന്നിട്ട് ആ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങളുടെ നേരെ തിരിഞ്ഞിരുന്നു റസൂൽനാട് രണ്ട് കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകുന്നുണ്ട് അടുത്തേക്ക് എഴുന്നേറ്റ് ചെന്നുകൊണ്ട് ചോദിച്ചു യാ എന്താണ് പ്രവാചകരെ അങ്ങേക്ക് വാദിച്ചത് എന്താണ് നിന്ന് വല്ലാത്ത സങ്കടം എന്താണ് കാലാ നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇന്നി സഅൽതു ഫിൽ ഇസ്തിഗ്ഫാരി ഫലം ഞാൻ എൻ്റെ റബ്ബിനോട് അനുവാദം ചോദിച്ചു ഫിൽ ഇസ്തിഗ്ഫാരി എന്റെ ഉമ്മക്ക് പുറത്തു കൊടുക്കണമേ എന്ന് ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് എന്റെ റബ്ബിനോട് ഞാൻ ചോദിച്ചപ്പോൾ ഫലം നൽകി എനിക്ക് റബ്ബ് അനുവാദം തന്നില്ല അത് കാരണമായി അവരോടുള്ള അനുകമ്പയാൽ റഹ്മത്തല്ലഹാമിനാരി അവർ നരകത്തിൽ പെട്ടുപോയേക്കുമോ എന്ന ഭീതിയാലാണ് ഞാൻ കരയുന്നത് ഞാൻ അവരുടെ കബറൊന്ന് സന്ദർശിച്ചോട്ടെ എന്ന് അനുവാദം ചോദിച്ചപ്പോൾ അതിനലി അപ്പോൾ എനിക്ക് എന്റെ റബ്ബ് അനുവാദം തന്നു നിങ്ങളോട് ഞാൻ കബറുകൾ സന്ദർശിക്കുന്നത് വിലക്കിയിരുന്നുവെങ്കിലും ഇപ്പോൾ ആ വിലക്കിടാൻ നീക്കിയിരിക്കുന്നു നിങ്ങൾക്ക് സന്ദർശിക്കാം ഇത് ഇബിന് അബി സൈബ അഹമ്മദൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് ഈ സംഭവത്തിൽ നിന്ന് മഹാനായ ഇമാം നബി റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഷറഹ് മുസ്ലിം എന്ന കിതാബ് ഏഴാമത്തെ ജുസ് നാൽപ്പത്തി അഞ്ചാമത്തെ പേജിൽ അദ്ദേഹം എഴുതുകയാണ് ഫീഹി ഫിൽ ഹയാത്തി മുഷിരിക്കീങ്ങളെ ജീവിതകാലത്ത് സന്ദർശിക്കൽ അനുവദനീയമാണെന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും മരിച്ചതിന്റെ ശേഷം നിങ്ങളുടെ കബറും സിയാറത്ത് ചെയ്യാവുന്നത് അനുവദനീയമാണെന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം ലി അന്നഹു കാരണം ഇതാ ജാസത്ത് സിയാറത്തഹും ബാദൽ വസാത്തി മരിച്ചതിന്റെ ശേഷം ഒരു മുഷിരിക്കിന്റെ കബർ പോയി കാണാമെങ്കിൽ പതിൽ ഹയാത്തി ഔല ജീവിതത്തിൽ കാണുന്നതിന് വിരോധമില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഹദീസിൽ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും അന്നഹിയു അനിൽ കുഫാരി അവിശ്വാസികൾക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കൽ ഹറാമാണെന്ന് മനസ്സിലാക്കാം ആരാ എഴുതുന്നത് ഇമാം നൌവി അദ്ദേഹത്തിന്റെ ഷറഹ് മുസ്ലിമിൽ ഷാഫി മധബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന മഹാനായ പണ്ഡിതനാണ് ഇമാം നൌവി റഹിത്തുല്ലാഹി അലഹി അദ്ദേഹമാണ് എഴുതുന്നത് നബി തന്റെ ഉമ്മയുടെ കബർ സന്ദർശിച്ചിട്ട് അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കാൻ അനുവാദം ചോദിച്ചപ്പോൾ അനുവാദം തരാത്ത സംഭവം എന്നിട്ട് വെറുതെ പോയി കണ്ടുകൊള്ളാൻ പറഞ്ഞപ്പോൾ അതിന് മാത്രം അനുവാദം നൽകിയ ഹദീസ് എടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നു മുഷിരിക്കുകളുടെയും കാഫറുകളുടെയും ഒക്കെ കബർ വേണമെങ്കിൽ പോയി കാണാം പക്ഷേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഷറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നു ഇതിനാണ് ഞാൻ ഈ ഷറഹ് മുസ്ലിം പറയുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഈ ഹദീസിന്റെ വാക്യം വായിക്കുന്നത് ഈ ഹദീസ് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ സംഭവം പറയുമ്പോൾ ചില ആളുകളെങ്കിലും നമ്മുടെ നേരെ കുതിര കയറാറുണ്ട് കണ്ടോ അഷ്റഫുൽ അലഹി അലൈഹി പൊന്നുമാതാവ് ആമിനയെ കാഫിറാണെന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ നരകത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ മുഷിരിക്കത്താണെന്ന് പറഞ്ഞിരിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ലെന്നിതാ പറഞ്ഞിരിക്കുന്ന മുജാഹിദിന്റെ വിശ്വാസം അതാണെന്ന് പറയുന്നു നമ്മുടെ വിശ്വാസം എന്തോ ആകട്ടെ അത് വേറെയാണ് വിഷയം നമ്മുടെ വിശ്വാസത്തിന്റെ പ്രശ്നമല്ല ഇപ്പോൾ പറയുന്നത് ഇമാം നവീ റഹമത്തുമായി അലൈഹി ഷാഫി മദഹബിലെ പ്രഗത്ഭനായ പണ്ഡിതനല്ലേ അദ്ദേഹമാണ് പറയുന്നത് എന്ത് നബി സല്ലാഹു അലൈഹി വസ്ല്ലം തന്റെ മാതാവിന്റെ കബർ സന്ദർശിച്ചപ്പോ പടച്ചോരെ എന്റെ ഉമ്മക്ക് പുറത്തു കൊടുക്കണേ എന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് റബ്ബിനോട് അനുവാദം ചോദിച്ചപ്പോൾ എനിക്കെന്റെ റബ്ബ് അനുവാദം നൽകിയിട്ടില്ല എനിക്കെന്റെ റബ്ബ് അനുവാദം തന്നിട്ടില്ല വെറുതെ സിയാറത്ത് ചെയ്തോളാൻ സന്ദർശിച്ചോളാൻ മാത്രമേ അനുവാദം നൽകിയിട്ടുള്ളൂ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഹദീസിനെ വിശദീകരിച്ചപ്പോൾ മഹാനായ മാൻ നവി എഴുതി വെച്ചതെന്ത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് കാഫറിന്റെ കബറും പോയി കാണാം പക്ഷേ പ്രാർത്ഥിച്ചൂടാ നമ്മൾ വല്ലതും പറഞ്ഞോ ഇതൊരു വലിയ കോളിളക്കം ഉണ്ടാക്കി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഒരിക്കൽ ഈ മരണാനുബന്ധ പുറകൽ എന്ന വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ആ കേസറ്റ് കേട്ട ഒരുപാട് ആളുകൾ നമ്മുടെ മേൽ ഒരുപാട് ആരോപണങ്ങൾ കണ്ടോ നബിയുടെ മാതാവിനെ നരകത്തിലാക്കി നബിയുടെ മാതാവിനെ കഫർ എന്ന് പറഞ്ഞു ഇതാണ് ഇവർക്ക് നബിയോട് സ്നേഹമില്ലെന്ന് പറയുന്നത് സഹോദരന്മാരെ പ്രവാചകന്റെ മാതാപിതാക്കളുടെ അവസ്ഥ എന്താണെന്ന് തീരുമാനിക്കാൻ അധികാരമുള്ളത് അള്ളാഹു സുധാനുഭൂവത്തായാലാക്കാണ് പക്ഷേ ആ പ്രവാചകന്റെ മാതാപിതാക്കളെ സംബന്ധിച്ച് പ്രവാചകൻ വല്ലതും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് സഹീഹായ ഹദീസാണ് മുസ്ലിമിലുള്ള ഹദീസാണ് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നസായിയിലുണ്ട് ഇബിനുമാജയിലുണ്ട് സഹാജി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇമാം ബൈഹത്തിയും ഇമാം എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുസന്നബി ഇബിൻ അബി സൈബയിലുമുണ്ട് എല്ലാ ഹദീഫിന്റെ ഗ്രന്ഥങ്ങളിലും വന്നൊരു വിഷയമാണ് സമയമാണിത് നബി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല പ്രാർത്ഥിക്കാൻ അനുവാദം കൊടുത്തിട്ടുമില്ല എന്നാൽ ചില ആളുകൾ പറയുന്നത് നബി സല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മയും ഉപ്പയും ഒക്കെ കുറെ കാലത്തിന് ശേഷം തിരിച്ചു വന്ന് ഭൂമിയിലേക്ക് തിരിച്ചു വന്ന് മുസ്ലിമീങ്ങളായി പോയിട്ടുണ്ട് എന്ന അന്ധവിശ്വാസമാണ് മുസ്ലിമീങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല ആ വിശ്വാസം കാരണം നബി സല്ലാഹു അലൈഹി വസ്ല്ലം നമുക്കങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടില്ല ഇവര് മഹമൂദ് മാല എന്ന് പറയുന്ന ഒരു മാല എഴുതിയിട്ടുണ്ട് ഒരു മാലപ്പാട്ട് ആ മാലപ്പാട്ടിലും അതുപോലെയുള്ള പ്രസിദ്ധീകരണങ്ങളിലുമൊക്കെ അവർ പറഞ്ഞിട്ടുള്ളത് നബിസല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മയും ബാപ്പയും ഒക്കെ കബറകത്തിൻ ഉമ്മയും ബാപ്പയും ഒക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു എന്നാണ് നബിയെ കണ്ടപ്പോ ആമിനയും അബ്ദുള്ളയും ഒക്കെ കബറിൽ നിന്ന് എഴുന്നേറ്റ് വന്നു എന്നിട്ട് നബി സല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈ പിടിച്ചുകൊണ്ട് അഷ്ഹദു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളായിട്ട് കബറിന്റെ ഉള്ളിലേക്ക് തന്നെ പറഞ്ഞുപോയി ഇതാണ് വിശ്വസിക്കുന്നത് ആ വിശ്വാസം സ്ഥിരപ്പെട്ട പ്രമാണങ്ങളിൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരാളെ കാഫറാക്കേണ്ട പരിപാടിയോ ഒരാളെ മുഷിരിക്കാണെന്ന് പ്രഖ്യാപിക്കേണ്ട പരിപാടിയോ നമ്മുടെ ഉത്തരവാദിത്തമല്ല ഹദീസുകളിൽ പ്രമാണങ്ങളിൽ വന്ന് അപ്പടി പറയുന്നു അതിന് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനങ്ങളും പറയുന്നു എന്ന കാര്യമേ നമ്മൾ നിർവഹിക്കുന്നുള്ളൂ അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇമാൻ നവി പറഞ്ഞതെന്ത് കാഫറിന്റെയും മുഷിരിക്കിന്റെയും ഒക്കെ കബർ തിയാറത്ത് ചെയ്യൽ ജായിസാണ് എന്ന് ഈ ഹദീസ് കൊണ്ട് മനസ്സിലാക്കാം എന്ന് ഇമാൻ എഴുതിയെങ്കിൽ ഏത് ഹദീസ് കൊണ്ടാണ് അദ്ദേഹം അതിന് തെളിവെടുത്തത് എന്ന് ബുദ്ധിയുള്ള ആളുകൾ മനസ്സിലാക്കണം എന്നേ ഈ വിഷയത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളൂ അപ്പൊ ഒന്നാമതായി അപരസിയാറത്ത് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് പരലോക മരണ ചിന്ത മനുഷ്യന്റെ മനസ്സിൽ ഉണർത്തുക എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ ലക്ഷ്യം എന്താണ് കബറാളിക്ക് ഉപകാരം കിട്ടാൻ വേണ്ടി കബറിൽ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് ഉപകരിക്കാൻ വേണ്ടി റബ്ബിനോട് ഈ സന്ദർശകരായ ആളുകൾ ഏണപേക്ഷിക്കുക ഇതിനു വേണ്ടിയാണ് സിയാറത്തിന് പോകേണ്ടത് ഒന്നാമത്തെ ലക്ഷ്യം സന്ദർശകന് ഉപകാരമുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യം സന്ദർശിക്കപ്പെടുന്ന കബറിൽ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടിയുള്ളതാണ് എന്തിനാണത് ഒരു കബർ പോയി കാണുമ്പോൾ നബി അലഹി അലൈഹി വസ്ല്ലം പറഞ്ഞു നിങ്ങൾ അവർക്ക് രക്ഷക്കും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അവരുടെ എല്ലാ അമലുകളുടെയും പ്രവർത്തന മേഖലകൾ അവസാനിച്ചിരിക്കുകയാണ് അവർ ചെയ്ത അമലുകളുമായി അവരുടെ കബറിൽ അവർ കഴിയുകയാണ് ഇനി നിസ്കരിക്കാൻ യോഗമില്ല ഇനി സക്കാത്ത് കൊടുക്കാൻ അവർക്ക് ശേഷിയില്ല അതിനുള്ള അവസരമില്ല നോമ്പ് തോൽക്കാനോ കർമ്മങ്ങൾ ചെയ്യാനോ അള്ളാഹുത്താല പറഞ്ഞു പടച്ചിടപുരാനെ നാഥാ ഒന്ന് മടക്കണമേ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു ജീവിതത്തിലാണ് അവരിപ്പോൾ എന്തിനു വേണ്ടി മടക്കണമെന്നാ നമ്മൾ ആവശ്യപ്പെടുന്നത് തറക്കിട്ടു ഇതുവരെ ഞാൻ ചെറുക്കാക്കിയിട്ടുള്ള ഉപേക്ഷ വരുത്തിയിട്ടുള്ള ഒരുപാട് സൽക്കർമ്മങ്ങൾ ഉണ്ടെന്നെനിക്ക് ബോധ്യമായി റബ്ബേ അതൊക്കെ ഞാൻ ചെയ്തോളാം എന്നെ വന്ന് ഭൂമിയിലേക്ക് മടക്കി വിടുമോ എന്ന് കൊതിക്കുന്ന എല്ലാ ഇന്നഹ കെലിമത്തുൻ അതൊരു വെറും വർത്തമാനമാണ് എല്ലാ ഇന്നഹ കെലിമത്തുൻ ഹുവ അതവൻ പറയുന്ന വെറും ഒരു വാക്ക് മാത്രമാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാട് വരെയും അവർക്കിനി കഴിയാനുള്ള ഒരു ലോകത്താണ് അവരിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അഥവാ ബർസഹിയായ ജീവിതം അതാണ് സബർ ആ ഒരു ലോകത്തെത്തിക്കഴിയുന്ന അവസ്ഥയിൽ ഇനി ഇവിടെ നിന്ന് ഭൂമിയിൽ ഇരിക്കുന്ന ശേഷിച്ചിരിക്കുന്ന മക്കൾ അതുപോലെയുള്ള സാന്നിഹ്യങ്ങളായ ആളുകൾ വിശ്വാസികളൊക്കെ പരസ്പരം പ്രാർത്ഥിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് അവർക്കുള്ളത് പരിശുദ്ധ ഖുർആൻ തന്നെയും പറഞ്ഞു സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയിൽ വല്ലദീന യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് റബ്ബന ഇഗ്ഫിർ ലനാ പടച്ചവനെ ഞങ്ങൾക്ക് പുറത്തു തരണം വലിയഹ്വാനിടല്ലതീന സബക്കൂനാബിൽ ഈമാനി വിശ്വാസത്താൽ ഞങ്ങളെക്കാൾ മുൻകടന്ന് മരിച്ചുപോയിട്ടുള്ള എല്ലാ സഹോദരങ്ങൾക്കും നാസാ നീ പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മുഗ്മിനീങ്ങൾ അതുപോലെ തന്നെ എല്ലാ സത്യവിശ്വാസികൾക്ക് വേണ്ടിയും വിശ്വാസിനികൾക്ക് വേണ്ടിയും ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവർക്കാകട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു നഷ്ടവും വരാനില്ല ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ദ്വാര ചെയ്യുന്നതെങ്കിൽ നബി സല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തില്ലാത്ത അത് ജീവിച്ചിരിക്കുന്നവനാകട്ടെ അല്ലെങ്കിൽ മരിച്ചവനാകട്ടെ ഒരു വ്യക്തിക്ക് വേണ്ടി അയാളുടെ അസാന്നിധ്യത്തിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഹൈറിന് വേണ്ടി നിങ്ങൾ റബ്ബിനോട് ദുവാ ചെയ്താൽ അദ്ദേഹത്തെ ഏത് ഹൈറിന് വേണ്ടിയാണോ നിങ്ങൾ ദുവാ ചെയ്യുന്നതെങ്കിൽ അതേ ഹൈറ് കൊണ്ട് റബ്ബ് നിങ്ങളെയും അനുഗ്രഹിക്കുമെന്നും നിങ്ങൾക്കും അതേപോലെ തന്നെ ഹൈറ് കിട്ടട്ടെ എന്ന് അള്ളാഹുവിന്റെ മഹാന്മാരായ മലക്കുകൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായി ആമീൻ ജാമീൻ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അത് കബറിങ്ങിൽ പോയിട്ടുമാകാം നമ്മുടെ നിസ്കാരത്തിലുമാകാം നിസ്കാരത്തിന് ശേഷവുമാകാം തഹജുദിന് എഴുന്നേൽക്കുന്ന അവസരത്തിലുമാകാം ഭൂമിക്ക് പുറത്ത് എവിടെയും വെച്ച് നമുക്ക് നിർവഹിക്കാം പക്ഷേ കബറിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ഒരു പ്രാധാന്യമുള്ളത് നമുക്ക് കബറ് കാണുമ്പോൾ ഈ ഒന്നാമത്തെ ലക്ഷ്യം കൂടി കിട്ടണമല്ലോ അതെന്താ പരലോകഹിത എനിക്കുണ്ടാകണം മരിക്കണം എന്ന ബോധം ഉണ്ടാകണം അതുകൊണ്ട് ഇപ്പോൾ ഈ സഹോദരൻ അതിനൊന്നും പറ്റില്ല അദ്ദേഹം ഇപ്പോൾ കേരളത്തിലാണ് ആ ഖേദത്തിന്റെ ഒരു നാൾ എനിക്കും വരാനിരിക്കുന്നു അന്ന് ഞാനൊന്ന് ദുന്യാവിലേക്ക് മടങ്ങിയെങ്കിൽ എന്ന് കൊതിക്കുന്നവനാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ഈ ദുന്യാവിൽ വെച്ച് ശേഷിച്ച കാലഘട്ടത്തിൽ ഞാനൊന്ന് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യട്ടെ എന്ന് വിചാരിക്കുവാൻ ജീവിതത്തെ ഒന്ന് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുവാൻ ഉപകരിക്കുന്നതാണ് സിയാറത്ത് എന്നുള്ളത് കൊണ്ട് നബിസല്ലാഹു അലൈഹി വസ്ല്ലം നമുക്കതിന് അനുവാദം നൽകി അതേപോലെ തന്നെ നബിസല്ലാഹു അലൈഹി വസ്ല്ലം ആ സന്ദർശിക്കുന്ന അവസരത്തിൽ അസ്സലാഹു അലൈക്കും ഈ കബറിൽ കിടക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ വിശ്വാസിനികളുടെ സമൂഹമേ നാഥന്റെ രക്ഷയും സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് അള്ളാഹു സുഖവും സൗകര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ നിങ്ങൾ ഞങ്ങളെക്കാൾ മുമ്പ് ഇവിടെ നിന്ന് പോയവരാണ് ഞങ്ങളും നിങ്ങളോട് ഒത്തുചേരേണ്ടതാണ് എന്ന് മരണത്തെപ്പറ്റി നമുക്കും ഒരു ചിന്തയുണ്ടാകുവാനും ആ വ്യക്തിക്ക് വേണ്ടി രക്ഷ നൽകുവാൻ റബ്ബിനോടൊന്ന് ദ്വാ ചെയ്യുവാനും വേണ്ടിയാണ് സിയാറത്ത് റസൂലി സല്ലാഹു അലൈഹി വസ്ല്ലം നിശ്ചയിച്ചത് നബി സല്ലാഹു അലൈഹി വസ്ല്ലം ഇങ്ങനെ ഇടക്കിടക്ക് സ്വഹാബിമാരെ മറമാടിയിട്ടുള്ള മദീനയിലുള്ള ബക്രിയുൾ ഹർത്തത് എന്ന് പറയുന്ന മക്കുബറയിലേക്ക് പോകാറുണ്ടായിരുന്നു മക്കുബറ എന്ന് പറയുമ്പോൾ ആളുകളുടെ വിചാരിത കെട്ടിടം വേണമെന്നാണ് അല്ലെങ്കിൽ വലിയൊരു കുബ്ബ വേണം ഇല്ലെങ്കിൽ അവിടെ പച്ചപ്പെട്ട് വീഴി പച്ച ലൈറ്റ് കത്തണം ഇതാ മക്ബറാണ് പട്ടം തിരിച്ചറിയ മക്ബറ എന്ന് പറഞ്ഞാൽ അവരുടെ കീഴിലുള്ള സ്ഥലം എന്നാ അതാണ് മക്ബറ ശ്മശാനം ബക്കീ എന്ന് പറഞ്ഞ് മക്ബറ എന്ന് പറയുമ്പോൾ വലിയ കെട്ടിടം എന്നല്ല അഭിവേലികൾ കൊണ്ട് വളച്ചു കെട്ടിയിട്ടുള്ള എക്കരക്കണക്കിന് വലിപ്പം വരുന്ന ഒരു മൈതാനം അവിടെയാണ് മഹാന്മാരായ സ്വഹാഭിമാരെ പതിനായിരക്കണക്കിന് സ്വഹാഭിമാരെ മറവെട്ടി കിടക്കുന്നത് അവിടെയാണ് ഒന്നാമതായി അവിടെ കബറടക്കപ്പെട്ടിട്ടുള്ളത് ഉസ്മാനുവിനും അബൂനബിയും ബാഹുത്തരാൻഹു എന്ന സഹാബിയെയാണ് ആ ബക്കീയുൽ ഖർഖദ എന്ന ശ്മശാനത്തിലേക്ക് മക്ബറയിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടെ സിയാറത്തിന് വേണ്ടി പോകും ആയിഷാറിയാഹുത്തലാൻഹു ചോദിച്ചു നബിയോട് നബിയെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു അൻ ഉമിർത്തുവൻ അതുഴവലഹും ഞാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പോവുകയാണ് അതാണ് ഇസ്ലാമിലെ ഖബർ സിയാറത്ത് ദുആ ചെയ്യാൻ വേണ്ടി ലഹും അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ അവരോട് ദുആ എന്നല്ല അതാണ് വ്യത്യാസം അവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ പോകുന്ന ദിയാറത്ത് ഇസ്ലാമികവും അവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന ദിയാറത്ത് അനിസ്ലാമികവുമാണ് ആ വ്യത്യാസമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ വ്യത്യാസം ഒരു വ്യത്യാസം തന്നെയാണ് ജോലിക്കയറ്റം കിട്ടാൻ അവരിൽ നിന്ന് ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പോക്ക് അത് മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ലം അനുവദിച്ച സിയാറത്തല്ല ഈ സിയാറത്ത് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം കാണിച്ച സിയാറത്തല്ല ഏത് മേൽപ്പറഞ്ഞ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവാചകൻ കാണിച്ചിരുന്ന ലക്ഷ്യം രണ്ടെണ്ണമാണ് ആ ലക്ഷ്യത്തിന്റെ പേരിൽ സഹോദരങ്ങളെ തെറ്റിദ്ധാരണയില്ലാതെ നിങ്ങൾ മനസ്സിലാക്കണം തെറ്റിദ്ധരിച്ചവരെ പഠിപ്പിച്ചു കൊടുക്കണം പ്രവാചകൻ ഉപദേശിച്ചിട്ടുള്ള രണ്ട് ഉപദേശങ്ങൾ ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിലെ സിയാറത്ത് നിങ്ങൾക്ക് ചെയ്യാം അതിനേറ്റവും കൂടുതൽ കടപ്പെട്ടത് ആരാണ് നിങ്ങളുടെ മാതാപിതാക്കൾ തന്നെയാണ് ആളുകൾ ഇന്ന് കബർ സിയാറത്തിന് പോകുന്നത് ഈ ലക്ഷ്യത്തിനല്ല കാരണം സ്വന്തം നാട്ടിലെ പള്ളിക്കാടുകളിൽ കൂട്ടുകുടുംബങ്ങളും അയൽക്കാരും മാതാപിതാക്കളും ആങ്ങളെയും തങ്ങളും മക്കളും മരുമക്കളും പ്രിയപ്പെട്ടവരുമൊക്കെയായി ആയിരങ്ങൾ മറപ്പെട്ട് കിടക്കുന്നുണ്ട് ആരും അവരുടെ കബറുകൾ തേടി പോകുന്നില്ല വാസ്തവത്തിൽ പ്രാർത്ഥിച്ചിട്ട് കബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഞങ്ങൾ പോകുന്നതെന്നാണ് ന്യായമെങ്കിൽ തീർച്ചയായും സഹോദരങ്ങളെ മഹാത്മാക്കളെക്കാൾ പാപമോചനത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായി ഇപ്പോൾ കബറിൽ കഴിയുന്നത് പാവപ്പെട്ടവരായ നമ്മുടെ കുടുംബാദികളല്ലേ അവരുടെ കബറുകളല്ലേ പോയി കാണേണ്ടത് അവരുടെ കബറുകളല്ലേ നമ്മൾ സന്ദർശിക്കേണ്ടത് പക്ഷേ ഇന്ന് സിയാറത്ത് എന്ന ഓമിനെ പേരിൽ നടക്കുന്നത് പേക്കൂത്തുകളാണ് ഇസ്ലാം മതുമായി യാതൊരു ബന്ധവുമില്ല നബി സല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ച സിയാറത്ത് അതുമായി ഒരു ബന്ധവുമില്ല ഇന്നത്തെ സിയാറത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് സുന്നി വോയ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഇരുപത്തൊന്ന് ഒരുപാട് പ്രസിദ്ധീകരണങ്ങളുള്ള കൂട്ടത്തിൽ ഒരു പ്രസിദ്ധീകരണത്തിൽ എല്ലാ കൊല്ലവും ഇവർ എഴുതാറുള്ളതാണ് പക്ഷേ ഉള്ളൊരു പത്രത്തിന്റെ പേര് പറഞ്ഞു എന്ന് മാത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഇരുപത്തൊന്നിന് ഇറങ്ങിയിട്ടുള്ള സുന്നി വോയിസ് വാരികയിൽ എന്തിനു വേണ്ടിയാണ് സിയാർത്ത് ചെയ്യുന്നത് എന്ന് എഴുതിയിരിക്കുകയാണ് കേട്ടോളൂ വിവിധങ്ങളായ അഭിലാഷങ്ങൾ പൂവണിയാനും കഷ്ടതകൾ പരിഹൃതമാവാനും സങ്കട വാർത്തകൾ ബോധിപ്പിക്കുവാനും മഹാന്മാരുടെ കബറുകളിലേക്ക് ഭക്തജനങ്ങൾ ഓടിയെത്തുന്നു ഈ സന്ദർശനത്തിലൂടെ ബർക്കത്തും മഹബത്തും കരസ്ഥമാക്കുന്നു ആത്മനിവൃത്തി വരുത്തുന്നു ഇതാണ് സമസ്തക്കാരായ ആളുകൾ ജനങ്ങളെ തെളിക്കുന്ന അല്ലെങ്കിൽ നയിക്കുന്ന തിയാറത്ത് ഈ സിയാറത്തും ഇസ്ലാമിലെ സിയാറത്തും തമ്മിൽ യാതൊരു ബന്ധവുമില്ല നബി അലൈഹി വസല്ലമിന്റെ കാലത്ത് ആഗ്രഹ സഫലീകരണത്തിനും വിവിധങ്ങളായ അഭിലാഷങ്ങൾ പൂവണിയാനും വേണ്ടി ഒരറ്റ ഖബറും തേടിപ്പോകാൻ അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ല മരണചിന്തയുണ്ടാക്കുവാനും പരലോക സ്മരണയുണ്ടാക്കുവാനും വേണ്ടിയാണ് ദിയാറത്ത് അനുവദിച്ചിട്ടുള്ളത് ഇന്ന് നടക്കുന്ന ദിയാറത്തുകളൊന്നും അതിനു വേണ്ടിയല്ല അതെപ്പോഴെങ്കിലും ഒന്ന് നടത്തിയെങ്കിലായി മഹാന്മാരുടെ മക്കുപരകളിലേക്ക് പോകുന്ന പോക്കുകൾ മുഴുവൻ വിവിധങ്ങളായ അഭിലാഷങ്ങൾ പൂവണിയാനാണ് കഷ്ടതകൾ പരിഹൃതമാകുവാനാണ് സങ്കട വാർത്തകൾ ആ ദർബാറിൽ പോയി ബോധിപ്പിക്കുവാനാണ് അതിനുവേണ്ടി മഹാന്മാരുടെ കബറുകളിലേക്ക് ഭക്തജനങ്ങൾ ഓടിയെത്തുന്നു എന്നാണ് ഈ സന്ദർശനത്തിലൂടെ അവർ ബർക്കത്തും മഹബത്തും കരസ്ഥമാക്കുന്നു ആത്മനിർവൃതി കൈവരുത്തുന്നു എന്നാണ് സമസ്തക്കാരുടെ പത്രമായ സുന്നി വോയ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഇരുപത്തൊന്നിൽ ഇറങ്ങിയ പത്രത്തിൽ റിയാറത്തിന്റെ ലക്ഷ്യമായി അവർ എഴുതിവിട്ടത് ഈ വിശ്വാസം ഈ വിശ്വാസം ഇസ്ലാമികമല്ല ഈ വിശ്വാസത്താലാണ് ആളുകൾ ദർഗകളിലേക്ക് ഓടിയത് അങ്ങനെ ആളുകൾ ദർഗകളിലേക്ക് ഓടിയപ്പോൾ വെറും സിയാറത്തായില്ലാതെ സിയാറത്തിന് പോകുമ്പോൾ ഷർത്തുകൾ ഉണ്ടായി നേരത്തെ ഞാൻ സൂചിപ്പിച്ച നിലക്കുള്ള ഷർത്തുകളുണ്ട് ഇപ്പോൾ സിയാറത്തിന് എന്താണ് സിയാറത്തിന് വേണ്ടിയുള്ള ആഹ്വാനങ്ങളിലൊക്കെ കാണാൻ സാധിക്കും പെരുമ്പടപ്പ് ജാറത്തിന്റെ ആഹ്വാനങ്ങൾ പെട്ടിക്കോളത്തിൽ എല്ലാ പത്രങ്ങളും കൊടുക്കാറുണ്ട് സമുദായ പത്രം അതിന് മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് ആ പത്രത്തിൽ പറയാറുണ്ട് പുത്തൻപള്ളിയെ സംബന്ധിച്ച് ആഗ്രഹ സഫലീകരണം പേപ്പട്ടി വിഷ സർപ്പവിഷ നിവാരണം മാറാവ്യാധികളിൽ അത്ഭുത ഫലസിദ്ധി എന്നിവകളാൽ പ്രസിദ്ധിയാർജിച്ച പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറം സന്ദർശിക്കുക അനുഗ്രഹീതരാവുക ആത്മനിർവൃതി കൈവരിക്കുക എന്നിട്ടതിൻ്റെ അടിയിൽ സന്ദർശനത്തിന് വരുന്നവരും വരാത്തവരും പണമോ മറ്റ് വസ്തുക്കളോ ഇങ്ങോട്ട് കൊണ്ടുവരികയോ അല്ലെങ്കിൽ തരാൻ ഉദ്ദേശിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ റിസീവർമാരെയും ഏൽപ്പിച്ചിട്ടില്ല നേരിട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടണം എങ്കിലേ ഞങ്ങൾക്കത് പിടുക്കാനും പിടുങ്ങാനും അമുക്കാനും ഒക്കൂ എന്ന നിലയിലുള്ള പരസ്യങ്ങൾ പത്രങ്ങളിൽ അവർ കൊടുക്കുന്നു ഇതാണ് പറഞ്ഞത് ഇത് പിതാച്ചിന്റെ സിയാറത്താണ് നബി സല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ദിയാറത്തിന് പോകുമ്പോൾ പണമാവശ്യമില്ല തുണി ആവശ്യമില്ല എണ്ണ ആവശ്യമില്ല മൂടാനുള്ള പട്ടുവസ്ത്രം ആവശ്യമില്ല കത്തിക്കാനുള്ള ചന്ദരത്തിരി ആവശ്യമില്ല അതിൽ കത്തിക്കാനുള്ള തുണിത്തിരി ആവശ്യമില്ല അവിടെ പോകുന്നത് കബറ് കാണാനാണ് കബറ് കണ്ടിട്ട് എന്ത് നേട്ടം അത് കണ്ടാൽ എനിക്കും ഇതേപോലെ കിടക്കണമെന്ന് ഓർമ്മ വേണം അതുപോലെ തന്നെ ആ വ്യക്തിക്ക് വേണ്ടി പടച്ചവനെ ഒട്ടേറെ ദോഷങ്ങൾ ചെയ്തിരിക്കാനിടയുള്ള ഈ സഹോദരിക്ക് ഈ സഹോദരന് നാഥ അദ്ദേഹത്തിന് ഇനി കർമ്മം ചെയ്യാൻ വേദിയില്ല പടച്ചവനെ ഈ സാധുവായ മനുഷ്യന്റെ കബറിടം നീ നന്നാക്കണേ അദ്ദേഹത്തിന്റെ കബറിൽ നീ വെളിച്ചം പകരണേ അദ്ദേഹത്തിന്റെ പാപങ്ങൾ കൊറുക്കണേ അദ്ദേഹത്തെ കബറിൽ സൃഷ്ടിക്കല്ലേ അദ്ദേഹത്തിന്റെ കവർ വിശാലമാക്കണേ എന്നെയും അദ്ദേഹത്തെയും നീ പരലോകത്ത് സ്വർഗീയാരാമത്തിൽ ഒരുമിച്ച് കൂട്ടണേ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥനകൾ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് നിന്റെ മാതാവിന്റെ നിന്റെ പിതാവിന്റെ അവരിടത്തിൽ പോയി നിനക്ക് പ്രാർത്ഥിക്കണമോ എങ്കിൽ പോയിക്കൊള്ളൂ ഇസ്ലാം അനുവാദം തന്നിട്ടുണ്ട് പക്ഷേ ആ പേരിട്ടുകൊണ്ട് ആ സുന്ദരമായ അനുവദിക്കപ്പെട്ട സിയാറസിന്റെ മറവിൽ ഈ പണം വിടുങ്ങുന്ന പരിപാടി കട്ടുമൂടുന്ന പരിപാടി പരിപാടി അതേപോലെ തന്നെ വിളക്ക് കത്തിക്കുന്ന പരിപാടി കെട്ടിപ്പൊക്കുന്ന പരിപാടി ഉപവാസം നടത്തുന്ന പരിപാടി സുജൂത് ചെയ്യുന്ന പരിപാടി അവിടെ നിന്ന് എണ്ണയും അതേപോലെയുള്ള വസ്തുക്കളും കുടിക്കുകയും ശരീരത്തിൽ തേക്കുകയും ഒക്കെ ചെയ്യുന്ന പരിപാടി മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തില്ല ഇതാണ് ഇസ്ലാമിൽ റിയാറത്ത് വിധിക്കപ്പെട്ടതും വിലക്കപ്പെട്ടതും അഥവാ അനുവദിച്ചതും വിരോധിച്ചതുമുണ്ട് എന്ന് നാം പറയുന്നത് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായപ്പോ ഇതൊരു വ്യവസായമായി മാറി കഷ്ടതകൾ പോവണിയാണല്ലേ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനല്ലേ ആളുകൾ ഇതൊരു വൻ വ്യവസായമാക്കി മാറ്റി കാരണം എന്താ ഇതിന് മുതൽ മുടക്കില്ല ഏത് വ്യവസായത്തിനും ഇവിടെ മുതൽ മുടക്ക് വേണം ഇതിനാകെ നാലുവരി കല്ലും ഒരു കോരി സിമന്റും അല്പം കുമ്മായവും നാല് മീറ്റർ തുണിയും ഉണ്ടായാൽ കാര്യമൊത്തു രാത്രി രാമാനം കബറുകൾ കെട്ടിപ്പുയർത്താൻ തുടങ്ങി ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ വരുമാനങ്ങൾ കണ്ടപ്പോ എല്ലാവർക്കും തോന്നി ഞങ്ങളുടെ പള്ളിക്കും വേണം വരുമാനത്തിനൊരുത് ആദ്യകാലത്തൊക്കെ പള്ളിയുടെയും മദ്രസയുടെയും വരുമാനത്തിനൊക്കെ ബിൽഡിങ്ങുകൾ കെട്ടുകയും ഷോപ്പിംഗ് കോംപ്ലക്സ് എടുക്കുകയൊക്കെയാണ് മുസ്ലിമീങ്ങളുടെ പരിപാടി വേറെ ചില ആളുകൾ എന്താ ചെയ്തത് ഒരു പള്ളിയും മദ്രസയും സ്ഥാപിച്ചാൽ ഉടനെ ചിന്തിക്കുന്നത് ഇതിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു ശവം എവിടുന്ന കിട്ടുക ഒരു മയ്യത്ത് എവിടുന്ന കിട്ടുക എന്നാ അവിടെ ഒപ്പം കുഴിച്ചു മൂടണം അന്നലക്ക് മക്ബറകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരുമാനം തേടുന്ന ഒരവസ്ഥയിലേക്ക് ജനം നീങ്ങി ഇതെന്റെ ശൈലിയല്ല ഇത്തിരി കടുത്തുപോയല്ലേ മനുഷ്യന്റെ ശവമായി കൊള്ളണമെന്നില്ല ഏത് പോത്തിന്റെയും കഴുതയുടെയും നായയുടെയും ശവം കിട്ടിയാലും അതൊക്കെ കുഴിച്ചു മൂടി പച്ചപ്പുതപ്പിട്ട് മൂടിക്കൊണ്ട് വരുമാനമുണ്ടാക്കാൻ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കെന്ന് നാണമില്ല മടിയില്ല എന്ന് ഞാനല്ല പറയുന്നത് അവരുടെ പ്രസിദ്ധീകരണത്തിൽ അലഹമുല്ലാഹി റബുല്ലാലമീൻ അവരുടെ പ്രസിദ്ധീകരണത്തിൽ അവരുടെ തൂലിക കൊണ്ട് റബ്ബുല്ലാലമീൻ അത് കേരള ജനങ്ങളുടെ മുമ്പിലേക്ക് എഴുതിവിടാൻ മനസ്സ് കാണിപ്പിച്ചു അവർ തന്നെ എഴുതിവിട്ടു നിങ്ങൾ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിരണ്ട് ഫെബ്രുവരിയിലക്കം ഇറങ്ങിയിട്ടുള്ള എ പി സുന്നികളുടെ എ പി സമസ്തക്കാരുടെ സുന്നികൾ എന്നവരെ പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഒരറ്റ സുന്നികളെയും അവരെ സുന്നികൾ എന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം മുതലക്കുളം മൈതാനി എന്ന് പറയുന്നത് പോലെയാണ് അവിടെ മുതലയുമില്ല കുളവുമില്ല അല്പം മൈതാനം മാത്രമേ ഉള്ളൂ ഇതേപോലെയാണ് സുന്നികൾ എന്ന് വെറുതെ പറയുന്ന ആളുകൾ സുന്നത്ത് വിരോധികളാണ് അവർ പ്രവാചകൻ പിടിപ്പിച്ച ഒരുപാട് സുന്നത്തുകളെ കാറ്റിൽ പറത്തിയിരിക്കുകയാണ് റിയാറത്തിന്റെ പ്രശ്നത്തിലും മറ്റൊന്നല്ല സംഭവിച്ചിട്ടുള്ളത് അവർ നടത്തുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരിയിലക്കം റിസാലയിൽ എഴുതുകയാണ് എന്താ എഴുതിയത് ഞാൻ ഈ പറഞ്ഞ ആശയം കേട്ടോളൂ ഇല്ലാത്ത മക്കുപറകളുടെ പേരിലും അറിയപ്പെടാത്ത മൺകൂനകളുടെ പേരിലും ചിലർ തട്ടിപ്പ് നടത്തുന്നു ആരായിരുന്നത് താമസക്കാരി ഇല്ലാത്ത മക്കുപറകളുടെ പേരിലും അറിയപ്പെടാത്ത മൺകൂനകളുടെ പേരിലും ചിലർ തട്ടിപ്പ് നടത്തുന്നു ചിലയിടത്ത് താൽക്കാലിക കബർ പൊങ്ങി വരാറുണ്ട് ഉണ്ടോ പൊക്കലല്ല പൊക്ക പൊങ്ങല ചിലയിടത്ത് താൽക്കാലിക കബറ് പൊങ്ങി വരാറുണ്ട് ചില കബറുകൾ മുസ്ലിമിന്റേതാണോ എന്നതിന് പോലും തെളിവില്ല ചില കവറെ മുസ്ലിമിന്റേതാണോ എന്നതിന് പോലും തെളിവില്ല പോകട്ടെ മനുഷ്യന്റേതാണോ എന്ന് പോലും അറിയില്ല ആരായത് എല്ലാ കബറുകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉപജീവനം നടത്തുന്ന പുരോഹിതവർഗം അവരുടെ പത്രത്തിൽ എഴുതിവിട്ട് ജനങ്ങളെ സൂക്ഷിക്കണം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദർഗകളിൽ അമുസ്ലിമിന്റെ ദർഗയുണ്ട് മനുഷ്യന്റേതാണോ എന്ന് പോലും അറിയാത്ത മൃഗങ്ങളുടെ ദർഗകളുണ്ട് ഇത് എഴുതിവിട്ട അവർക്കൊരു ബാധ്യതയുണ്ടായിരുന്നു ഇപ്പാവങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ദർഗകളിലേക്ക് ആനയിപ്പിച്ചവർ ഇവരാണ് അവരോടൽപ്പമെങ്കിലും ദയയുണ്ടെങ്കിൽ നീതിയുണ്ടെങ്കിൽ ഏതൊക്കെ കബറുകളിലാണ് അമുസ്ലിം സ്ഥിതി ചെയ്യുന്നത് എന്നും ഏതൊക്കെ കബറാണ് നായയുടെയും കഴുതയുടെയും പട്ടിയുടേതുമെന്ന് അവർ ജനങ്ങളോട് ഒരു കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു ഉണ്ട് എന്ന് ഉറപ്പല്ലേ ഇല്ലെങ്കിൽ എന്തിനവര് വിട്ടു അവരല്ലേ എഴുതിയത് ചില കബറുകൾ മുസ്ലിമിന്റേതാണോ എന്നതിന് പോലും തെളിവില്ല പോകട്ടെ മനുഷ്യന്റേതാണോ എന്ന് പോലും അറിയില്ല ഇതാണിപ്പോ നടക്കുന്ന കബറുകളുടെ കോലം ഇന്ന് സ്ഥിതി ചെയ്യുന്ന കബറുകളെപ്പറ്റി അവർക്കുള്ള അഭിപ്രായമാണത് ഒന്നും ഞാൻ എന്റെ വകയായിട്ട് പറയുന്നില്ല ആരെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ പക്ഷേ പണം മാത്രമല്ല അവർ വാങ്ങുന്നത് ചെല്ലുന്നവന്റെ ഈമാനും പോക്കറ്റടിക്കുന്നുണ്ട് അതിത്തിരി ഒരു പ്രത്യേകമായ വിഷയം തന്നെയാണ് പണം പത്തോ നൂറോ പൊയ്ക്കോട്ടെ പക്ഷെ ഇവന്റെ ഈമാനും കൂടി പോവല്ലേ അതുകൊണ്ട് നമുക്കത് വിമർശിക്കേണ്ടി വരുന്നു അല്ലാതെ നിങ്ങൾക്ക് വരുമാനം കിട്ടില്ലാത്ത അസൂയ ആരും പറയണ്ട കുട്ടിക്കോളിൻ വാങ്ങിക്കോളിൻ പെരുമ്പടപ്പിൽ ഇലക്ഷനാണ് എരുവാടിയിൽ ഇലക്ഷനാണ് ഭീമാപ്പള്ളിയിൽ ഇലക്ഷനാണ് എന്താ അത് ഭീമാപ്പള്ളി തിരുവനന്തപുരത്ത് നിയമസഭയാണോ അല്ലെങ്കിൽ പെരുമ്പടപ്പെന്താ പാർലമെന്റാ അവിടെ ഇലക്ഷൻ നടക്കാൻ എന്താ കാരണം അവിടെ ലക്ഷങ്ങൾ വരുന്നുണ്ട് ആ ലക്ഷങ്ങൾ ഏത് പാർട്ടിക്കാരൻ അമുക്കണം എന്നതിലാ തർക്കം മുസ്ലിം ലീഗുകാരനുണ്ട് കോൺഗ്രസുകാരനുണ്ട് കമ്മ്യൂണിസ്റ്റുകാരനുണ്ട് ഏത് കൊടിയുടെ നിറമുള്ളവരായിരുന്നാലും എല്ലാവരും ഈ സിർക്കിന്റെ കുളിമുറിയിൽ പരമനഗ്നന്മാരാണ് എല്ലാവരും അതിനുവേണ്ടി അടിപിടി കൂടുകയാണ് എന്നിട്ട് മാറി വരുന്ന പാർട്ടികൾ ഈ പണത്തിന് വേണ്ടി അവിടെ പാതകോലാഹലങ്ങൾ നടത്തുകയും അങ്ങനെ സെക്രട്ടറിക്ക് കുത്തേറ്റു അവിടെ തന്നെയുള്ള ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തു അപ്പോഴും ഈ പാവം ജനങ്ങൾ ചിന്തിച്ചില്ല സെക്രട്ടറിക്ക് കുത്തേറ്റപ്പോ കെഞ്ചിലെ വെള്ളെടുത്തിട്ട് എന്തേ ഒന്ന് തടവാഞ്ഞു മൂപ്പരെ എന്തേ ഹോസ്പിറ്റലിലാക്കിയത് ചിന്തിക്കാൻ ജനത്തിന് സാധ്യമല്ലല്ലോ ജനം അല്പം ചിന്ത മൗത്രിയാക്കന്മാരുടെ ആലയിൽ കെട്ടിയവരാണല്ലോ അതുകൊണ്ട് അവർ കാര്യമായി ചിന്തിച്ചില്ല ഈ നിലക്ക് അല്പം രോഷത്തോടുകൂടെ തന്നെ നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ കബറുകൾ മുസ്ലിമിൻ്റെതാണോ എന്ന് പോലും അറിയാത്ത കബറിവിടെ നിലനിൽക്കുമ്പോൾ അത് പറയേണ്ട ബാധ്യത വരുത്തില്ലേ മനുഷ്യന്റേതാണോ എന്ന് പോലും അറിയാത്ത കബറിവിടെ ദിയാറത്ത് നടക്കുന്നുണ്ടെങ്കിൽ അത് ഏതാണ് പത്രത്തിൽ എഴുതേണ്ട ബാധ്യത ഇവർക്കില്ലേ തൊണ്ണൂറ്റിരണ്ടിൽ ഇത് എഴുതി വിട്ടിട്ട് ഇന്നേ വരെ പ്രബോധകന്മാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഏതാണ് ഈ മനുഷ്യന്റെതല്ലാത്ത കബറ് ഏതാണ് ഈ മുസ്ലിമിന്റെതല്ലാത്ത കബറ് വ്യക്തമാക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ അത് എഴുതാൻ ധൈര്യം വന്നിട്ടില്ല ഇല്ലാത്തത് കൊണ്ടല്ല ചില പ്രധാനപ്പെട്ട കബറിന്റെ ഉള്ളിലൊക്കെ എന്ന് ജനസംസാരം അടക്കി പിടിച്ച നിലക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞാൽ ആ സ്ഥാപനങ്ങളൊക്കെ പൂട്ടിപ്പോകേണ്ടി വരും അതുകൊണ്ട് എഴുതാൻ ധൈര്യമില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു വശത്ത് എഴുതും വേറൊരു വശത്ത് ഇവരെന്ത് പറയും കാശ് കിട്ടുമോ എന്നാ ഏത് ശവത്തിനെയും വലിയായി സ്വീകരിക്കും ഏത് മയ്യത്ത് കിട്ടിയാലും അതൊക്കെ വലിയാണ് എന്ന് പറയാൻ ഈ രണ്ട് വിഭാഗത്തിനും ഇടയിൽ ഏതാ രണ്ട് വിഭാഗം ഇ കെ സമസ്തക്കും എ പി സമസ്തക്കും രണ്ടു കൂട്ടർക്കും മടിയില്ല എല്ലാരും കാശ് കിട്ടുന്ന കണ്ടാൽ മധുഹ കാശ് കിട്ടൂല എന്ന് കണ്ടാലോ നേരെ തിരിച്ചു വരും രണ്ടിനും ഉദാഹരണങ്ങൾ കേട്ടോളൂ എന്റെ വകയായിട്ടൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല എന്നൊക്കെ പത്രങ്ങളിൽ നിന്നുള്ള ഉദ്ധരണി കൊണ്ട് അവസാനിപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് മാസം ഇരുപത്തൊമ്പതാം തീയതി ശനിയാഴ്ച ഇറങ്ങിയ സിറാജ് ദിനപത്രം സിറാജ് പത്രത്തിൽ ഒരു പരസ്യം എന്താ പരസ്യം പുതുവന്നാനിയാറത്തിന്റെ പരസ്യമാണ് ആരായി പുതുവന്നാനി ബീവി എന്നറിയോ ചെറിയ ചരിത്രം പറഞ്ഞുതരാം കടലിൽ നിന്ന് ഒരു രണ്ട് ശവം കിട്ടി പൊന്നാനി പുതുവന്നാനി കടലിൽ നിന്ന് രണ്ട് ശവം കിട്ടി ഒന്നൊരാണിൻ്റെതായിരുന്നു ഒന്നൊരു പെണ്ണിൻ്റെതായിരുന്നു ആണിന്റെ കാത് കുത്തിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അത് കാഫറാന്ന് മനസ്സിലാക്കി പെണ്ണിൻ്റെത് വേറൊന്നും അടയാളമൊന്നുമില്ല ആണിൻ്റെത് ഇത്തിരി ചീഞ്ഞളിയൽ കുറവാ കാരണം മൂപ്പര് രണ്ടാമത് ചാടിയതാവുന്നു അതുകൊണ്ട് അല്പം പഴക്കമുള്ളൂ അതെടുത്ത് ശരിയായ നിലക്ക് തന്നെ കുഴിയുത്തി മറവിയില്ല പെണ്ണിൻ്റെതോ പെണ്ണിൻ്റെത് വാരിക്കൂട്ടാനേ പറ്റുള്ളൂ അതിന് അത്രയും ജീർണിച്ചിട്ടുണ്ട് ആര് തന്നെ ബുദ്ധിയുള്ള മനുഷ്യന്മാരെ കിട്ടിയിട്ടാണ് വേറൊരാളെ ഏർപ്പാട് ചെയ്തു ഇതൊന്നും എന്റെ വകയല്ല ആരാ എഴുതിയത് ഞാൻ പറയുന്നുണ്ട് ഈ പറയുന്നതൊക്കെ അവരെ വക തന്നെ അങ്ങനെ എഴുതിയിട്ട് വാങ്ങിയിട്ട് കുഴിച്ചിട്ടു ആരാന്നറിയില്ല എവിടുന്നാന്നറിയില്ല എന്താന്നറിയില്ല അങ്ങനെ ഉണ്ടായ സാധനം എന്താന്ന് മനസ്സിലായിട്ടില്ല ആരാണ് മനസ്സിലായിട്ടില്ല അങ്ങനത്തെ സാധനത്തിനൊരു പരസ്യം എന്താ പരസ്യം പുതുവന്നാനി ദീപിയുടെ ജാറത്തിന്റെ പരസ്യം കെട്ടോളി എവിടെ വന്നതാ ഏയ് ഞങ്ങളാണെന്നും പറയില്ല ഞങ്ങൾക്ക് ആ ജാറത്തെപ്പറ്റി അഭിപ്രായ വ്യത്യാസത്തിലാണ് അങ്ങനെയും ഇങ്ങനെയും എന്നൊന്നും പറയാൻ രണ്ട് വിഭാഗത്തെയും വിടൂല അതുകൊണ്ട് രണ്ട് വിഭാഗത്തിന്റെയും പത്രത്തിൽ വന്ന മധുരി ഞാൻ വായിക്കുന്നു ഒന്ന് എ പിക്കാരുടെ പത്രത്തിൽ തൊണ്ണൂറ്റിമൂന്ന് മെയ് മാസം ഇരുപത്തൊമ്പതാം തീയതി ശനിയാഴ്ച ഇറങ്ങിയ പത്രത്തിലായിരുന്നു പുതുവന്നാനി മൊനമ്പത്ത് വിയുടെ ജാറത്തിൽ പന്ത്രണ്ടാമത് ആണ്ട് നേർച്ച അഭീഷ്ട സിദ്ധിക്കും രോഗശാന്തിക്കുമുള്ള പ്രാർത്ഥനാ സാഫല്യത്തിന് പേരെടുത്ത ജാറം കേട്ടോ ഇതിനൊക്കെ ജാറം അഭീഷ്ട സിദ്ധിക്ക് രോഗശാന്തിക്ക് പ്രാർത്ഥനാ സാഫല്യത്തിനൊക്കെ മഷഹൂറായ പേരെടുത്ത ജാറമായ പുതുവന്നാണി മുനമ്പത്ത് ബീവിയുടെ ജാറം സന്ദർശിക്കൂ കുട്ടരെ അനുഗ്രഹിക്കൂ അഹ്വാദികളെ ഞെട്ടട്ടെ ഇതാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് ഇരുപത്തി ഒമ്പതിന് ഇറങ്ങിയ ശനിയാഴ്ച ഡേറ്റ് ഒക്കെ ഓർമ്മ വെച്ചോ പത്രം ഓഫീസിലേക്ക് വിളിച്ച് ചോദിക്കണം അങ്ങനെ എഴുതിയിട്ടുണ്ടോ നിങ്ങൾ വണ്ടി ചോദിക്കണം ഇരുപത്തി ഒമ്പത് അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ശനിയാഴ്ച ഇറങ്ങിയ പത്രത്തിലാണ് ഇനി കേട്ടോളി മറ്റൊരു മറ്റൊരിങ്ങനെ ആശ്വസിക്കായി ഞങ്ങളാണെന്നും പറയില്ല ഞങ്ങൾ ഈ അഡ്രസ് ഇല്ലാത്ത ജാറത്തിന്റെ ഒന്നും പരിസരത്തിന് നടക്കൂല ഞങ്ങൾക്ക് അഡ്രസ് ഉള്ള ജാറെന്ന് വ്യക്തമായി ഉണ്ട് എന്ന് പറഞ്ഞ് ഈ e കെ സമസ്തക്കാരായ ആളുകൾക്കൊരു ഇത്തിരി ഒരു ആവേശം തോന്നണ്ട അവരുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് പട്ടിക്കാട് ജാമിയാനൂരിയ അറബി കോളേജ് ജാമിയാനൂരിയ അറബി കോളേജ് എല്ലാ കൊല്ലത്തിലും ഒരു വാർഷിക പരിപ്പറക്കാറുണ്ട് അതിന്റെ പേര് അൽ മുനീർ എന്ന അൽമനാർ അല്ല അൽമനാർ എന്ന നമ്മളെ കെ എൻ എമ്മിന്റെ പത്രമാണ് അൽ മുനീർ അൽ മുനീർ വാർഷിക പതിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഇറക്കിയ ആ വാർഷിക പതിപ്പിന്റെ പേജ് നാൽപ്പത്തിയാറിൽ നിന്ന് കേട്ടോളൂ ഒരു ഫുൾ പേജ് വരച്ചാണ് ഫുൾ പേജാണ് വരച്ചത് എന്താ ഹഡിങ് പുതുവന്നാനി മുനമ്പത്ത് വി ചാറം കൊലക്ക മുക്കിയിട്ടായി പുതുവന്നാനി മുനമ്പത്ത് വി ജാർ അടിയിൽ സന്ദർശിക്കുക ദിനം പ്രാർത്ഥിക്കുക ദിനം അനുഗ്രഹീതരാവുക ദിനം ഒന്നാമത്തത് സന്ദർശിക്കുക ഒരൊറ്റ ചിഹ്നം പ്രാർത്ഥിക്കുക ഡബിൾ ചിഹ്നം അനുഗ്രഹീതരാവുക ട്രിപ്പിൾ ചിഹ്നം എന്നിട്ട് മധുവരെ സന്ദർശകരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് സന്ദർശകരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ബീവിയുടെ അനന്യ സാധാരണമായ അത്ഭുത ദിവ്യ ശക്തി കൊണ്ട് ആശ്വാസം ലഭിക്കുന്നു എന്താണ് നിങ്ങളുടെ നാറുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അല്ലെ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ കടമെടുക്കുകയാണെങ്കിൽ ഒരുപാട് അങ്ങനത്തെ പ്രശ്നങ്ങളില്ലേ ആ പ്രശ്നങ്ങൾക്ക് ബീവിയുടെ അനന്യസാധാരണമായ അത്ഭുത ദിവ്യ ശക്തി കൊണ്ട് ആശ്വാസം ലഭിക്കുന്നു അൽമുനീർ വാർഷിക പതിപ്പ് എവിടെയെങ്കിലും തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഉണ്ടെങ്കിൽ പേജ് നാൽപ്പത്തി ആറ് മുറിച്ച് നോക്കുക അതാണ് പൊതുവന്നാനി ബീവിനെ പറ്റി പറഞ്ഞത് ഇനി കേട്ടോളിൻ മധു എഴുതിയിട്ടുണ്ട് ഒരു മാല ഇറങ്ങിയിട്ടുണ്ട് ഉടനെ ഇറങ്ങുമല്ലോ മാല ആർക്കും ഉണ്ടല്ലോ മാല വൈദ്യ മാല അമ്പറം മാല മലപ്പുറം മാല പിന്നെ കൊണ്ടോട്ടി തരീകത്ത് മാല സംസിയാ തരീകത്ത് മാല എല്ലാവർക്കും ഉണ്ട് മാലിന്റെയും കൂട്ടത്തിലൊരു മാല ഒന്ന് ഇവിടെയും കിടക്കട്ടെ എന്ന ഒരു മാല മാലന്റെ പേര് ഉദറത്ത് മാലയാണ് ഉദറത്ത് മാല ഉദരത്ത് മാല എഴുതിയിട്ടുള്ളത് ആരാ കാര്യപ്പെട്ട എ പി സമസ്തക്കാരനായ മുഹമ്മദ് മച്ചത്താണ് മുഹമ്മദ് മച്ചത്ത് അയാൾ എഴുതിയിട്ടുള്ള ഉദരത്ത് മാല എന്ന നർത്തപ്പാട്ട് എന്ന ബുക്കിന്റെ മൂന്നാമത്തെ പേജിലൊരു ഒരു പാട്ട് പാട്ട് പാടുകയാണല്ലോ ഒറ്റൊന്ന് ശരിയാക്കണം മൂനമ്പത്ത് മറപ്പെട്ട ബീവിയാൾ ചറപുറ്റേ ചരിതങ്ങൾ പാടിയറിയുവീൻ സാധ്യം നൽകറാമത്തൂകൾ കാട്ടിയേ സിദ്ധിയാടങ്ങിയേ സ്ഥാനം അറിയുവീൻ ഇരുപത്തൊന്ന് നാള് ബീവിയാൾ മയ്യത്ത് ഇരവകലില്ലാതെ കിടന്നു മൂനമ്പത്ത് ഉരുകുന്ന ചൂടിയിലും മരവിക്കും തണുപ്പിലും ഒരുപോലെ മയ്യം കീടന്നു തരത്തിലും അതാ കറാമത്ത് ഇരുപത്തൊന്ന് നാല് ബീവിയാള് മയ്യത്ത് ഉരുകുന്ന ചൂടും മരവിക്കും തണുപ്പിലൊക്കെ അപ്പൊ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് കാലാവസ്ഥ ചേഞ്ച് ചെയ്തോന്ന് നിന്നോട് ചോദിക്കണ്ട രണ്ട് കാലാവസ്ഥയിലും ഒരംശവും ചെയ്യാതെ അങ്ങനെ വടാ നല്ല മയ്യത്തായിട്ട് അവിടെ ഇങ്ങനെ മയ്യം കിടന്നു തരത്തിലും എന്നാണ് എഴുതിവെച്ചത് അരപ്പറ്റി ഇപ്പൊ മധുഹായില്ലേ മൂന്ന് മധുഹായില്ലേ ഒന്ന് എ പിക്കാര പത്രത്തില് മറ്റൊന്ന് ഈക്കക്കാര പത്രത്തില് ഈ എ പിക്കാരന് തന്നെ ഒന്നും കൂടി അഡ്വാൻസ് ആയിട്ട് ശക്തി കൂടാൻ വേണ്ടി മാല ഉണ്ടാക്കിയിട്ട് മാലയിലൊരു മധുവും ഇനി കേട്ടോളിയും ഒരിത്തിരി ഒരു പ്രശ്നത്തിനെ പറ്റി ഇങ്ങനെ ആയപ്പോ വരുമാനം ഒരു വകുപ്പിലേക്ക് തന്നെ പോകുന്നു എന്ന് തോന്നിയപ്പോ മറ്റേ വകുപ്പുകാർക്ക് തോന്നി ഇതിനെങ്ങനെ വിട്ടാ പറ്റൂല അപ്പൊ എന്ത് തോന്നി ഈ ജാറ് ശരിയായ ജാറല്ല എന്ന് എഴുതന്നെ അപ്പൊ നിങ്ങൾ വണ്ട എഴുതിയോ ഞങ്ങളെ സ്വഭാവം അങ്ങനെ തന്നെയാണ് വണ്ടി ഞങ്ങളൊന്ന് ഉപ്പൊന്ന് വേറെ എഴുതും അയ്യ ഞങ്ങൾക്ക് പ്രശ്നമല്ല അപ്പൊ വരുന്ന് വേറെ ഇല്ല ഇതെന്താ ശൂന്യാളോത്രം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി പത്തൊമ്പതിന് ഇറങ്ങിയ സുന്നി വേദി വാരിക എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കണം കോഴിക്കോട്ടേക്ക് ചോദിച്ചാൽ കിട്ടും എന്താണ് ഇതിൽ ഒരു ചോദ്യം വനംപത്തി വിവിയെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം ഉത്തരം കേട്ടോളി ശരിക്കും കേട്ടോളി ഈ വി ഒരു മഹതിയാണെന്നതിന് അടിസ്ഥാനപരമായ ഒരു തെളിവുമില്ല ഇതുവരെ എന്തേ പറഞ്ഞിരുന്നു അഭീഷ്ട സിദ്ധിക്ക് നീറുന്ന പ്രശ്നങ്ങൾക്ക് അനന്യ സാധാരണമായ അത്ഭുത ദിവ്യ ശക്തി കൊണ്ട് അനുഗ്രഹം പകരുന്ന ശാന്തിയമ്മാള് അങ്ങനത്തെ ആളായ മഹതിയായ ബീവി ആ ബീവിയുടെ മയ്യം പോലും ഉരുകും ചൂടിലും കൊടും തണുപ്പിലും അവവേദമില്ലാതെ കടൽ തീരത്ത് ഇങ്ങനെ ശാന്തമായി കിടന്നു എന്ന് പറഞ്ഞ ബീവിയെ പറ്റി ഇപ്പൊ പറയണ് ഈ ബീവി ഒരു മഹതിയാണെന്നതിന് അടിസ്ഥാനപരമായി ഒരു തെളിവുമില്ല ബാക്കിയും കേട്ടോ രണ്ട് മരണപ്പെട്ട ജടങ്ങളാണ് അന്ന് കടലിൽ നിന്ന് കിട്ടിയത് അതിൽ പുരുഷന്റേത് പോസ്റ്റ്മോർട്ടം നടത്തി മറമാടി സ്ത്രീയുടെ ജടത്തിന്റെ അടുത്തേക്ക് പോലും അടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അതാ ഞാൻ പറഞ്ഞത് കുറച്ച് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ നിന്റെ വകയില്ല കേട്ടോ അങ്ങനെ മലപ്പുറം അടുത്ത് കൂട്ടിലങ്ങാടി അടുത്തുള്ള പ്രദേശത്തെ ഭിക്ഷയെടുത്തിരുന്ന വൃദ്ധനാണ് കബർ പോലും കുഴിക്കാതെ അത് കുഴിച്ചു മൂടിയത് എന്ന് പറഞ്ഞു കേൾക്കുന്നു ഇപ്പോഴും ചിലപ്പോൾ വെളിയങ്കോട് ആ വൃദ്ധൻ ഉണ്ടാവാറുണ്ട് അന്ന് ഈ ബീവിനെ വാരിക്കുട്ടിയിൽ കുയിലിട്ട വൃദ്ധൻ ഇപ്പോഴും ചിലപ്പോൾ വെളിയങ്കോടൊക്കെ കാണാറുണ്ട് ഇത്രമാത്രമാണ് ബീവിയുടെ പേരിൽ ഈ സ്ത്രീയുടെ അറിയപ്പെടുന്ന ചരിത്രം ഇത്രയാകെ ബീവിയുടെ പേരിൽ ഈ സ്ത്രീയുടെ അറിയപ്പെടുന്ന ചരിത്രം നാം മേൽപ്പറഞ്ഞ കാര്യം സംശയമുള്ള ആളുകൾ പുതുവന്നാൻ പൊന്നാനി വെളിയങ്കോട് പാലപ്പെട്ടി മാറഞ്ചേരി കുണ്ടുകടവ് പുത്തൻപള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ അന്വേഷിച്ചാൽ അവിടത്തെ സുന്നികൾ തന്നെ പറഞ്ഞു തരും സുന്നി വേരി വാരിക തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി പത്തൊമ്പത് മനസ്സിലായി എന്തേ മനസ്സിലായി ആരെപ്പറ്റിയായി പറഞ്ഞത് ആരെപ്പറ്റിയായി പറഞ്ഞത് എങ്ങനെ വർണ്ണിച്ചത് ബഹറിനൊഴുകി വന്നെത്തിയാൾ മഹദിയാളിസ്മീനെ മഹദിയാൾ ഇസ്മീനെ അറിയൂല ആരാലും ബീവി ബാലദീനെ അറിയൂല ആരാലും ബീവിയെ പെറ്റോരെ മയ്യത്ത് കണ്ടോരും ഇവരെ വിളിച്ചാന്നുള്ളത് പോലും അറിയില്ലാണ് അപ്പ എഴുതിയത് മഹദിയാണെന്ന് അറിയാം വേറൊരാളെ എഴുതിയ എന്താ മഹദിയാണെന്നുള്ളതിലൊരു തെളിവയില്ല ഒരു പേരറിയില്ല ശുഹുരത്തൊട്ടും കുറവില്ല ബഹുമാനർ നിറഞ്ഞുള്ള നാട് ഇത് വെളിയങ്കോട്ടും ഒരു കവി കുഞ്ഞിമരക്കാർ ചെയ്തോരും ബഹുമാനരൊക്കെ പെറ്റ നാട് ബഹുമാനപ്പെട്ട ഈ കുഞ്ഞിവരക്കാർ ഷഹീദൊക്കെ ജനിച്ച നാട്ടിലാവരുള്ളത് അതെന്നെ പോരെ ഇവര് ഇനി തെളിവുന്ന എന്നാ വലിയ മഹാനാരായിരിക്കും അബൂജഹിലും മുത്തുബത്തും ഷൈബത്തും മഹാനായ അഷ്റഫുൽ ഹൽക്കും സിദ്ദീഖുൽ അക്ബറിനും ജന്മം നൽകിയ മക്കാ നാട്ടിലാണ് ഈ ബിലീസിന്റെ അനുയായികളും പറന്നു വീണത് അതുകൊണ്ട് ഒരാൾ മഹതിയാവോ ഒരാൾ മഹാനാവോ ഇതൊക്കെയാണ് കറാമത്തിന്റെ പോലം ഈ ബീവിയെ പറ്റിയുള്ള ചരിത്രം പ്രസവിക്കുന്ന പത്തിരി പോലെയും ഫക്കീർ പാപ്പാനെ കൊണ്ടു നടന്നിരുന്ന ആളുകളെ പോലെയുമൊക്കെ ഒരു പ്രസക്തിയുമില്ലാത്തതും വെറും കുപ്രചരണത്തിന്റെ ഇനത്തിൽപ്പെട്ടതുമാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഡിസംബർ പതിനാലിൽ പേജ് ഏഴിൽ ഇതേ വാരികയിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഈ ലേഖനം മാത്രമല്ല എൺപത്തൊമ്പത് ഡിസംബർ പതിനാല് ആ വാരികയുടെ പേജ് ഏഴിലും പറഞ്ഞിട്ടുള്ളത് ഒരു പ്രസക്തിയില്ലാത്ത കുപ്രചരണം മാത്രമാണ് ഈ ബി ബിയെ പറ്റി നടക്കുന്നത് ഇസ്ലാമികമല്ല ഇനി എന്താ അപ്പൊ ജനങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ആളുകൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ഈ നിലക്കാണ് ആളുകളെ വിചാരത്തിന് ക്ഷണിക്കുന്നത് ആരാന്നറിയില്ല എന്താണെന്നറിയില്ല അങ്ങോട്ട് പോകുന്നെ എന്നിട്ട് ഒരാളെ വകര ചോദ്യം ബഹുമാനപ്പെട്ടവർ മമ്പളം കാളിയും പെരുമ്പടപ്പ് കുത്തമ്പള്ളി കുഞ്ഞഹമ്മദ് മുസ്ലിയാരുമൊക്കെ അവരുടെ മക്കുപറകളിൽ ജീവിച്ചിരിക്കെ ആരാണ് എന്താണ് ഏതാണെന്നറിയാത്ത മക്ബറകളിലേക്ക് തേടിപ്പോകേണ്ടുന്ന ഗതികേട് മുസ്ലിം സമുദായത്തിന് എന്തിനുണ്ടായി എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കേരിച്ചിരുന്ന് കരയൻ ഓഫീസിൽ കുത്തിട്ടുണ്ട് എന്തിനുണ്ടായി തങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടല്ലേ ജനം പോയത് അപ്പൊ ഈ ഒരു ദുരവസ്ഥയിലാണ് ഇന്നത്തെ സിയാറത്തുകൾ കെട്ടിപ്പൂട്ടപ്പെട്ടിരിക്കുന്നത് ഇത് ഇസ്ലാമിക സിയാറത്തല്ല അനിസ്ലാമിക സിയാറത്താണ് ഈ സിയാറത്തിനെയാണ് സുന്നി വിരുദ്ധ കക്ഷികൾ ചെറുക്കും ദിയാർത്തുമായി ചിത്രീകരിക്കുന്നത് എന്ന് സൗഹീദ് സമഗ്ര പഠനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു പക്ഷെ അതല്ലല്ലോ നിങ്ങൾ എഴുതിയത് ആദ്യം തന്നെ എഴുതിയിരുന്നാ സുന്നി വിരുദ്ധ കക്ഷികൾ ചെറുക്കും മനുഷ്യരാമികമായി ചിത്രീകരിച്ചവയുടെ കൂട്ടത്തിൽ ദിയാർത്തും ഉൾപ്പെടുന്നു എന്തായി ആ കണ്ടോ അവര് കബറിന്റെ അടുത്ത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ സാധിച്ചു നിങ്ങൾ അതിൽ വിജയിച്ചു പക്ഷേ ബുദ്ധിയുള്ള ജനങ്ങൾ ഇതേപോലെയുള്ള ഉത്ബോധനങ്ങളിൽ അവർ സത്യം മനസ്സിലാക്കുന്നു ഇനി ഖബറിങ്ങൾ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എന്താണ് അതിൽ ഇസ്ലാമികമായ വിധി എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അത് സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പത്രത്തിലെ ഫോട്ടോകൾ കട്ടിങ്സുകൾ എല്ലാം കൊണ്ടുവരാനുണ്ട് ഇൻഷാല്ല തുടർച്ചയായ അടുത്ത ക്ലാസ്സുകളിലൂടെ ആ വിഷയങ്ങളെപ്പറ്റി സംസാരിക്കുന്നതാണ് അള്ളാഹു സുബാനുഭൂവ താഴ സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അസത്യത്തെ അസത്യമായി തന്നെ കണ്ട് അത് തിരസ്കരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ توفنا مسلمين والحقنا بالصالحين واخر دعوانا ان الحمد لله رب رب العالمين والسلام عليكم ورحمة الله وبركاته